സംഭവിക്കും സംസാരജലധീരസ്മാണ് നിത്യം ഉത്തരണ സംസാര ജലത്തെ സംസാരമാകുന്ന ജലത്തെ സമുദ്രം സംസാര നിത്യം ഉത്തരണവും എപ്പോഴും ഇതിൽ നിന്നും മറികടക്കാൻ ഉദ്യമിക്കുന്നവനാണ് ശ്രമിക്കുന്നവനാണ് ഉന്മുഖനാണ് സംസാരത്തെ സാധാരണ പറയും രാമൻ എല്ലാം വിവേകപൂർവം ചിന്തിക്കുന്നു അല്ല വെറും വിഷാദമല്ല ഇത് വിവേക ജലപ്രവാഹത്തെ സേതു അണക്കെട്ട് തടയുന്നത് കുച്ചേതസ ഈ ദുഷിച്ച മനസ്സ് പിന്നെ തടയുന്നു അപ്പോ ഈ സംസാര സാഗരത്തിൽ നിന്ന് മുക്തനാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ആഗ്രഹം ശ്രമിക്കുന്നു പക്ഷേ മറുക്കെട്ട് ജലത്തെ തടഞ്ഞു വയ്ക്കുന്നു മറു മറുവശത്തിൽ പോലെ എന്റെ ദുഷിച്ച മനസ്സ് എന്നെ തടയുന്നു അപ്പൊ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ആരാണ് അത് മനസ്സ് രക്ഷപ്പെടാൻ അനുവദിക്കാതെ തടയുന്നതാരാണ് അതും മനസ്സിലാക്കും ആധ്യാത്മികമായിട്ട് ഏറ്റവും വിവേകം നിറഞ്ഞ വാക്കുകളാണ് പറയുന്നത് അപ്പോൾ ഇതിന് ഒരു സാധാരണ വിഷാദം എന്നുള്ളതിനായിട്ട് വൈരാഗ്യത്തെ കാണാൻ പാടില്ല ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഒരാളിനോട് ചോദിച്ചത് വിഷാദമല്ലേ അപ്പോ ഒരിക്കലുമല്ല വിഷാദം എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് അതിനകത്ത് ഉള്ള പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത് വിവേകം ഉണ്ടാകുന്നു ഒരു തരത്തിൽ താൻ അറിയാതെ താൻ എന്തോ ഒരവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്നുള്ള മോചനത്തിന് തനിക്കൊരു മാർഗം കാണുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മോചനത്തിനുള്ള വഴിയറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മനസ്സനുവദിക്കുന്നില്ല എന്നാണ് രാമന്റെ പരാതി ഇത് രണ്ടിലുണ്ടായിട്ടുള്ളതാണ് സാധാരണ മാനസിക പ്രശ്നമൊന്നുമല്ല അതുകൊണ്ടാണ് സാധാരണ പറയുന്നത് വിവേക വൈരാഗ്യങ്ങൾ വൈരാഗ്യമുള്ളത്ത് വിവേകവും വേണം ആത്മീയമായിട്ട് വിവേകമില്ലാത്ത വൈരാഗ്യത്തിലാണെങ്കിൽ നമുക്ക് പറയാം വിഷാദം നമുക്ക് ബോധമില്ല എങ്ങനെയെങ്കിലും പെട്ടുപോയി ഒരവസ്ഥ അതിന് കരകയറാൻ പറ്റുന്നില്ല ഇവിടെ അങ്ങനെ പാതാള ഗച്ഛത പൃഥ്വി പൃഥ്വിയ പാതാളകാമിന ഉപകാഷ്ടം ഉദാമേ വേഷിതോസ് ചേതസ ഇതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയകാലത്ത് നാട്ടുമ്പുറത്തൊക്കെ എല്ലാ കൂട്ടിക്കാരൊക്കെ കണ്ടിട്ടുണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ആർക്കോമഡീസ് പ്രിൻസിപ്പിൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നു അപ്പൊ അതാണ് കരണ്ടിയിൽ പറയുമെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഈ വെള്ളം ഉണങ്ങുന്ന തൊട്ടി പഴയകാലത്ത് ഇരുമ്പ് തൊട്ടിയാണ് കയർ പൊട്ടി താഴെയാണ് ഞങ്ങൾക്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പാതാളക്കരണ്ട് അത് ഈ കപ്പലിന്റെ വീട്ടിൽ നിന്ന് നങ്കൂലം പോലെ സാധനം അതാണ് കിണറ്റിൽ ഇറങ്ങാതെ കരയിൽ നിന്നുകൊണ്ട് വലിയ ആഴം കണ്ടെന്ന് തൊട്ടിയിൽ കയറി പുറത്തെടുക്കുന്ന സാധനം പഴയ ആൾക്കാർ പഴയ നമ്മുടെ എഞ്ചിനീയർമാർ കണ്ടുപിടിച്ചത് ഇത് മറ്റൊരു സാധനം അതായത് കണ്ടറിന്റെ സൈഡിൽ സാമാന്യം പൊക്കമുള്ള ഒരു തൂണാണ് ഫൾക്രമെന്ന് പറയും ഇവർക്ക് അതിന്റെ താഴെ ഒരു മേലിൽ അതിന്റെ മേൽഭാഗത്ത് എന്ത് ഒരു കയർ കെട്ടി അതിലൊരു പഴയകാലത്ത് ഉപയോഗിക്കുന്നു പാള തൊട്ടി ഇതൊക്കെ പാളയും ഉപയോഗിക്കും വെള്ളം താഴെ ആണ് ഒരു കല്ല് കട്ടി ആ എന്നുവെച്ചാൽ അതിലൊരു ലിവർ കാണും ലിവറിലാണ് രണ്ടും കാരണം ഇതുവരും തിയറി പറയുന്ന ബൾക്കറും ഫോഴ്സും ലോഡ് അതേ തിയറിയാണ് കൂടി ചെയ്യുന്നത് ഫിസിക്സിന്റെ മാർക്കോഡീസ് കണ്ടുപിടിച്ചത് പക്ഷെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് സാധാരണ മനുഷ്യർക്ക് അറിയാൻ അറിയാമായിരുന്നു അവർക്ക് ആ സാങ്കേതിക വിദ്യ അറിയാം പക്ഷെ അതിന്റെ തിയറി അറിയത്തില്ല അതാണ് പ്രശ്നം രണ്ടും കൂടെ വ്യത്യാസം തിയറിയും സാങ്കേതിക വിദ്യയും രണ്ടും കൂടെ ഒത്തുചേർന്ന് അത് സയൻസാണ് അല്ലെങ്കിൽ അതൊരു നാടൻ വിദ്യ പക്ഷെ അത് ആൾക്കാർക്ക് കൃത്യമായി അത് കെട്ടിവെച്ചിരിക്കുന്നതാണ് ഒരു തൂണ് അതിനൊരു ലിവർ താഴെ കല്ല് കെട്ടി ഭാരം വയ്ക്കും അതിന്റെ മറ്റേ ഇടയ്ക്ക് പാളയോ തൊട്ടിയോ എന്തെങ്കിലും കെട്ടി എന്നിട്ട് ഈ കല്ലെടുത്ത് ഇങ്ങനെ പോകും ഇതിനെ പൊക്കാനും കാക്കാനുമായിട്ട് രണ്ട് കയറുണ്ട് ഒരു കയറ് വിളിച്ച് താഴ്ത്തുമ്പം ഒരു തലയില്ല ബക്കറ്റ് നേരെ അതിൽ കരട്ടില്ല താഴ്ത്തും വെള്ളം നിറയും എന്നിട്ട് മറുവശത്ത് നേരെ പിടിച്ച് താഴ്ത്തുമ്പോൾ വെയിറ്റുള്ള ഭാഗം താഴ്ത്തുമ്പോൾ ഇന്നേരെ ഉയർന്നു ഒരു സമയം ഒരുപാട് വലിയ അളവിൽ വെള്ളം എടുക്കാൻ ഇതുകൊണ്ട് പറ്റും ഇതിനെ കുറിച്ചാണ് ഇവിടെ പറയും പഴയകാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെയുള്ള പല സാങ്കേതിക വിദ്യകളും നമ്മുടെ അനുഭവ പരിചയം കൊണ്ട് നമ്മുടെ പൂർവികന്മാർക്ക് പറയാൻ ഏകദേശം ഇത് ഒരു തിയറിയാണ് ഈ കുട്ടനാട്ടിലൊക്കെ വെള്ളം തേകുന്ന വയലിൽ നിന്ന് വെള്ളം തേകുന്ന ടെക്നോളജിയാണ് പക്ഷെ അത് വിശദീകരിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മളെ ഇവിടെ ആക്രമണീസം ഉണ്ടാകുന്നത് ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടല്ല സയൻസ് ഇല്ലാത്തത് അപ്പൊ അവിടെ ഈ തൂണിൽ ഒരു ലിവർ വെച്ച് നടുക്കൊരു പിവട്ടുണ്ട് പത്രം അത് കൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയി ചലിക്കുന്നത് പിന്നെ ലോഡും ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആശാരിമാരാണ് ഇതെവിടെ നിൽക്കണം എത്ര ലോഡ് വേണം എത്ര ഫോഴ്സ് കിട്ടും എന്നുള്ളത് സ്കൂളിലൊക്കെ പഠിച്ചിരിക്കും മറന്നുപോയി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഭീഷണത്തിൽ ആ യന്ത്രത്തെ കുറിച്ചാണ് ഇവിടെ മനസ്സ് അതുപോലെയാണെന്ന് ഒരു സൈഡിലോട്ട് പോകുന്നു ഒരു സൈഡിലോട്ട് താഴ്ന്നു അതാണ് പാതാള ഗച്ഛത പൃഥ്വി താഴ്ന്നു പാതാളത്തിലൂടെ താഴ്ന്ന സ്ഥലം താഴ്ന്ന സ്ഥലത്ത് നിന്ന് മേളിലോട്ട് കയറുന്നു ഭൂമിയിലേക്ക് അപ്പൊ കിണർ ധാരാളമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് പതിവരെ മേലോട്ട് കയറുന്നു ഭൂമിയുടെ നിരപ്പിന് പൃഥ്വിയാണ് പാതാളകാമത് തിരിച്ചതുപോലെ തന്നെ അങ്ങ് താഴോട്ട് പോകും അപ്പോൾ നിന്ന് താഴോട്ടും പോകും കൂപ്പകാഷ്ടം പിന്നെ ഉപകാഷ്ടവുമായി എന്ന് വെച്ചാൽ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന ലിവർ അതിനാണ് പറയുന്നത് ഉപകാഷ്ടം പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇത്ര ശരിയാണ് ടെക്നോളജി തന്നെയാണ് ഈ ഇതിന്റെ താഴ്ഭാഗം ഭൂമിയിൽ കുറച്ചിരിക്കുന്ന ഒരു ഭാഗം ഇവിടെ ഒരു വലിയ കല്ല് കട്ടിവെക്കും ഈ കട്ടിവെക്കുന്ന കല്ല് ഉദാംഗനാണ് അത് ദ്രവിച്ച കയറുകൊണ്ടാണ് കെട്ടിവെക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകും ഈ തൊട്ടി അല്ലെങ്കിൽ ബക്കറ്റ് നേരെ കിണറ്റിനകത്തുന്നു ഇതിന്റെ ഇത് എടുക്കാൻ വലിയ പ്രയാസമാണ് കാരണം ഈ കെട്ടിയിരിക്കുന്ന ഭാഗം ആകാശത്തടിക്കും അത് പിടിക്കാനും പറ്റുന്നത് അതിനെ പിടിച്ച് താഴ്ക എന്ന് പറയുന്നത് എളുപ്പമാണ് സ്വീകരിക്കുന്നത് ഏതെങ്കിലും കാരണവശാലിൽ തട്ടിയിരിക്കുന്ന കാര്യം കുട്ടികൾക്ക് ഒരു സൈഡ് നിന്ന് ഉയർന്നു പോകും അപ്പോ മറു സൈഡ് ബക്കറ്റാക്കി കിണറ്റിൽ പോയി വെള്ളം നിറയും പിന്നെ ഈ ലിവർ പ്രവർത്തിച്ചാൽ മാത്രമേ താഴ്ത്തി ഈ ബക്കറ്റിന്റെ മേളിൽ കൊണ്ടുവരാൻ പറ്റും ഇവർ കാരണം ഇത് ആകാശത്തെ പൊങ്ങിയിരിക്കും വലിയ പ്രയാസമാണ് പിന്നെ അത് ഇവർ താഴ്ത്താൻ ഇത് സെറ്റ് ചെയ്യുന്ന ആശാര്യത്തിന്റെ വഴി ഉപയോഗിക്കുന്നവർക്ക് പറ്റത്തില്ല ഈ മനസ്സെന്ന് പറയുന്നത് ഈ കൂപകാഷ്ടം പോലെയാണ് അതിന്റെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാണ് ഭാരം ഉയർത്തുമ്പോൾ മറുവശത്ത് താഴേക്ക് പോയി വെള്ളം നിറയും ഈ ഭാരം താഴുമ്പോൾ വെള്ളം കൊണ്ട് നേരെ മേലോട്ട് അപ്പോൾ ഇത് താഴ്ന്നു ഉയർന്നു ഈ പിവട്ടിലിങ്ങനെ ബാലൻസ് ചെയ്ത് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇക്വേഷനൊക്കെ വളരെ കറക്റ്റാണ് തിയറി ശരി ശരിയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഈ കയർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് പാതാളത്തിലേക്ക് പോകും അതുപോലെയാണ് മനസ്സെന്ന് മനസ്സൊരിക്കൽ പാതാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൊക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അപ്പോ വിരക്തി കൊണ്ടാണെങ്കിലും ശരി മനസ്സ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയായ വിവേകം കൊണ്ട് അത് പൊക്കിയെടുത്തില്ലെങ്കിൽ വിരക്തമായ മനസ്സ് നശിച്ചു ഈ പറയുന്ന ദുർബലമായ കയറുകൊണ്ട് കെട്ടിയ കൂപകാഷ്ടം അതിന്റെ ഭാരം പൊട്ടിയിട്ട് നേരെ അതിന്റെ മറുതല പാതാളത്തിലേക്ക് പോകുന്നവരുടെ മനസ്സ് ഇപ്പൊ വൈരാഗ്യം കൊണ്ട് മാത്രം കാര്യമില്ല നല്ല വൈരാഗ്യം ഉള്ള ആൾക്കാരെ നമുക്ക് കാണാം ഒരുപക്ഷെ അവരുടെ മനസ്സിൽ വൈരാഗ്യം ശരിയായി വരുന്നവരെ പക്ഷെ അവർക്ക് അവരെ മാനസികമായി നിയന്ത്രിക്കാൻ പറ്റും എന്നുവെച്ചാൽ വലിയ കോപിഷ്ടന്മാരായിരുന്നു ഈ വൈരാഗ്യം വിഷാദമായി മാറിയതിന്റെ അടയാളമാണ് വിഷാദത്തിൽ അടയപ്പെടുമ്പോഴാണ് കോപം വരുന്നത് വിവേകമുണ്ടെങ്കിൽ കോപം വരത്തില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളും വരും ശരിക്കും ആധ്യാത്മികമായ ഉള്ളിലുള്ള താല്പര്യം കൊണ്ട് ലൗകികമായ വിരക്തി മനസ്സിലുണ്ടാകുന്നതാണ് പക്ഷെ ഇതുപോലുള്ള അബദ്ധം പറ്റും മനസ്സ് പാതാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിവേകമുണ്ടെങ്കിൽ വിഷാദമായിട്ട് മാറും വിഷാദമായി മാറിക്കഴിഞ്ഞാൽ അതിന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് സ്റ്റേജുകളുണ്ട് അപ്പോ എല്ലാതും മരുന്നുകൊണ്ടേ ശരിയാണ് കാരണം അത് ബ്രെയിനിനെ പിന്നെ ബാധിക്കും വൈരാഗ്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാടില്ല അത് വിഷാദമായി മാറും പ്രശ്നമായി അപ്പൊ വിവേകം വേണം രാമൻ ഇവിടെ വിവേകത്തിന്റെ വാക്കുകളാണ് അതുകൊണ്ടാണ് രാമൻ പിന്നെ പറയുന്ന ജീവിച്ചു പോകുന്നത് അപ്പൊ വൈരാഗ്യം കൊണ്ട് ആത്മീയതയിലേക്ക് തിരിയുന്നവര് വിവേകത്തെ സമ്പാദിച്ചില്ലെങ്കിൽ വിഷാദരോഗികളായി മാറും അങ്ങനെ ധാരാളം പേരെ കണ്ടിട്ടുണ്ട് വൈരാഗ്യം മൂത്ത് മൂത്ത് മൂത്ത് അവര് അപ്പൊ അവർക്ക് സാമാന്യ ജീവിതം ബുദ്ധിമുട്ടായിരിക്കും ഈ പറയുന്നതെല്ലാം കേട്ടുകഴിഞ്ഞാൽ അത് വിഷാദമാണോ ചോദിച്ചുകൊണ്ടാണ് ഞാനത് വിഷാദത്തിന്റെ ലക്ഷണം പോലെ തോന്നും മനഃശാസ്ത്രജ്ഞന്മാരാണ് അതൊക്കെ വായിക്കുകയാണെങ്കിൽ അവർ ഇതൊക്കെ വിഷാദമാണല്ലോ നോക്കുന്നത് ഇതെല്ലാം വിഷാദ രോഗത്തിന്റെ അടയാളമായിട്ടാണ് അവർ കാണുന്നത് പക്ഷെ ഇതല്ല അതെന്താ ഇതിന്റെ വിവേകമുണ്ട് വിവേകത്തിന്റെ ഭാഷയിൽ സംസാരം മറ്റൊരു വിഷാദം വന്ന ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും പക്ഷെ ബാഹ്യമായ ലക്ഷണങ്ങളൊക്കെ കൂടി ഒന്ന് വിഷാദത്തിൽ പക്ഷെ അത് അതല്ല കൂടെ പറയുന്നത് രാമനതിനെ കുറിച്ച് ശരിക്കും ബോധവാനാണ് തന്റെ അവസ്ഥയെക്കുറിച്ച് വിഷാദരോഗിക്ക് ഒരിക്കലും തന്റെ അവസ്ഥയെക്കുറിച്ച് ശരിയായ ബോധം വരത്തില്ല മറ്റുള്ളവർക്ക് അത് ബോധിപ്പിക്കാനും പ്രയാസം ഒരു മാനസികമായി തകർന്നു ബുദ്ധി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് മനസ്സ് പാതാളത്തിലേക്ക് പോയാൽ പിന്നെ വിഷാദമാണ് പിന്നെ പ്രയാസം പക്ഷെ ഇതിനെ ബന്ധിച്ചിരിക്കുന്ന വളരെ എന്താണ് ദ്രവിച്ച ഒരു കയർ കൊണ്ടാണ് ഈ കയർ പൊട്ടി ഏത് സമയവും മനസ്സ് പാതാളത്തിലേക്ക് പോകാം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് രാമനറിയാം ഇതിന്റെ ഒരു സൈഡിലെ കെട്ടത്തോടെ വളരെ ദുർബലമാണ് അപ്പൊ ആ ദ്രവിച്ച കയറിനും മാറ്റിയിട്ട് ബലമുള്ള കയറുകൊണ്ട് കെട്ടുക ബലമുള്ള കയറാണ് ഇവിടെ അതുകൊണ്ട് കെട്ടിക്കഴിഞ്ഞത് ബാലൻസ് ചെയ്ത് ഇത് പാതാളത്തിലേക്ക് പോയാലും തിരിച്ചു കയറി ഏഹ് കുദാമന ദാമന എന്ന് പറയുന്നത് കയർ കുദാമന എന്ന് വെച്ചാൽ ദ്രവിച്ചത് കുശബ്ദം ദ്രവിച്ച കയറെന്ന് പറയുന്നത് ഞാനിത് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നു ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് മനസ്സിലാകുന്നു ഈ ടെക്നോളജി നേരത്തെ കണ്ടുകൊണ്ടാണ് ഇത് പൊട്ടി താഴെ പോയതും പിന്നെ ആൾക്കാർ താഴെ മാനം നോക്കിയിരിക്കുന്നതും പിന്നെ ആശാരി വിളിച്ചുകൊണ്ട് വരുന്നതും ആശാരിയുടെ അഭ്യാസങ്ങളൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഉപകാഷ്ടം ഉദാമന ഇവ വേഷ്ടിത അസ്മി അങ്ങനെ കെട്ടിയിരിക്കും ഒരു ദുർബലമായ കാര്യം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് കുചേതസ പിന്നെ മനസ്സും അങ്ങനെ മനസ്സും ദുഷിക്കും ഈ കയറ് ദുഷിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ സന്തോഷം അപ്പൊ മനസ്സ് അങ്ങനെ ദുഷിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ അത് വരും അതിനാണ് മൈൻഡ് ബോഡി പ്രോബ്ലം മനഃശാസ്ത്രത്തിൽ ഇത് വളരെ കാലം ശാസ്ത്രജ്ഞന്മാരെ തന്നെ ഒരു കുഴക്കിയൊരു പ്രശ്നമാണ് മൈൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ മനസ്സ് എന്താ ഈ മനസ്സ് ഇന്ന് ന്യൂറോ സയൻസൊക്കെ ഒരുപാട് വികസിച്ചപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി നല്ല ധാരണകൾ വന്നിട്ടുണ്ട് പഴയകാലത്തിനെ കുറിച്ചൊരു ധാരണയില്ല മനസ്സെന്ന് പറയുന്നത് പിടികിട്ടാത്ത ഒരു സാധനം അമൂർത്തമാണ് അമൂർത്തമായ ഒന്ന് അതിനൊരു രൂപമില്ല നിറമില്ല മണമില്ല രുചിയില്ല ഒന്നുമില്ല നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഒന്നും ഇല്ലാത്ത ഒരു സാധനം മനസ്സ് പക്ഷേ അത് പ്രവർത്തിക്കുന്ന എങ്ങനെ ഒരു സങ്കടകരമായ ഒരു സീന് നമ്മൾ കാണുകയാണ് മനസ്സിൽ പെട്ടെന്ന് ദുഃഖം വരും ഈ മനസ്സിൽ ദുഃഖം വന്ന് അവിടെ നിൽക്കും അടുത്ത് കണ്ണീര് വരുന്നു ഇതെങ്ങനെ സംഭവിക്കും ഇതാണ് മൈൻഡ് ബോഡി പ്രോബ്ലം എന്നും പഴയകാലത്ത് വളരെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അവർ പിടിയില്ല കാരണം അമൂർത്തമായ മനസ്സ് അതിന് രൂപവും നിറവും മണവും ഒന്നുമില്ലാത്ത മനസ്സെന്ന് പറയുന്ന ഒരു നിഴൽ ദുഃഖം വന്നപ്പോൾ ശരീരം പ്രവർത്തിച്ചു എന്നുവെച്ചാൽ കണ്ണിൽ കണ്ണീര് അപ്പോ എന്താ പ്രശ്നമായി വരുന്നത് മൂർത്തമായ ഒരു വസ്തു മൂർത്തമായ വസ്തുക്കൾ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഫിസിക്സിന്റെ നിയമങ്ങളൊക്കെ അവിടെയാണ് ന്യൂട്ടന്റെ നിയമമൊക്കെ പ്രവർത്തിക്കുന്ന അവിടെയാണ് ന്യൂട്ടന്റെ ലാസ് പ്രവർത്തിക്കുന്നത് ഇതങ്ങനെയല്ലല്ലോ ഇതൊന്ന് നമുക്കറിയാം മൂർത്തമായ വസ്തുവാണ് ശരീരം കണ്ണ് മറ്റങ്ങനെ ഒരു വസ്തുവല്ല പക്ഷെ അവിടെ ദുഃഖം വരുന്നത് കണ്ടിട്ട് കണ്ണീര് മനുഷ്യന് ഒരുപാട് കാലം വിഷമിപ്പിച്ച ഒന്നാണ് ഇന്നും പൂർണ്ണമായും ആ വിഷമം മാറിയിട്ടില്ല എന്നാലും ഇതൊക്കെ ബ്രെയിനിന്റെ ബ്രെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മനുഷ്യന് ആശ്വാസം വന്നിരുന്നു ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതൊക്കെ സംഭവിക്കാം അതിന് വലിയ തെളിവാണ് ഇവിടെ ഏറ്റവും വലിയ തെളിവ് എന്താണ് മദ്യം മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിന്റെ താളം കിട്ടുന്നു അപ്പൊ ഈ മദ്യം മരുന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് എവിടെയാ ചെന്ന് പഠിക്കുന്നത് മനസ്സിലാണ് ബ്രെയിനിലാണ് അപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ഇതിന് ബ്രെയിനുമായി ഒരു ബന്ധം കാരണം ഇത് രാസവസ്തുക്കളാണ് ബ്രെയിനിലെ രാസപ്രവർത്തനങ്ങളിൽ കയറി ഇടപെടുന്നു അപ്പം മനസ്സ് താളന്നില്ല അപ്പൊ ഇത് രണ്ടും നമ്മുടെ ബന്ധം ഇന്നും ഒട്ടേറെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പഴയതുപോലെയുള്ള വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് എന്താണ് മാനസികമായ ഇത്തരം വിഷാദം പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ രാസവസ്തുക്കൾ കൊണ്ട് ബ്രെയിനിന് കറക്ഷൻ നടത്തുന്നതാണ് മരുന്നുകളെല്ലാം എന്താണ് രാസവസ്തുക്കൾ അതെവിടെ പ്രവർത്തിക്കുന്നു ബ്രെയിനിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അടിസ്ഥാന തത്വം അതാണ് അപ്പൊ ഈ മൈൻഡ് ബോഡി പ്രോബ്ലം എന്ന് പറയുന്നതിന് ഒരു ഉത്തരം അവർ കണ്ടെത്തി ഒരു പരിധി അല്ലെങ്കിൽ പിന്നെ മരുന്നുകളൊന്നും പ്രയോജനമില്ല അതിനൊരു പരിധിവരെ സഹായിക്കും അങ്ങനെ ഒരു മനസ്സ് ബ്രെയിനെ സ്വാധീനിക്കും അതാണ് ഇവിടെ പറയുന്നത് പിടിപെട്ട് പാതാളത്തിലേക്ക് പോകും മനസ്സ് ഇത്രയും സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ സ്വാധീനിക്കണമെങ്കിൽ മനസ്സിന്റെ പിന്നിൽ എന്ത് വേണം എന്ത് വേണം ഏ എന്താണ് മനസ്സ് തന്നെ ഈ ബോധം ബോധം എന്ന് പറയുന്നതാണ് മനസ്സ് ഞാൻ പറഞ്ഞത് അതൊന്നും പറഞ്ഞ കാര്യമാണ് പഠിപ്പുണ്ട് വിവരം മനസ്സ് വളരെ വ്യക്തമാണ് ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം മനസ്സിന്റെ പിന്നിൽ എന്തോ രാസപ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ടാണ് മനസ്സ് ബ്രെയിനിനെ സ്വാധീനിക്കുന്നത് ബ്രെയിൻ മനസ്സിനെ സ്വാധീനിക്കുന്നത് അത് വ്യക്തമല്ലേ അതുകൊണ്ടാണ് മരുന്ന് ഉപയോഗിച്ചിട്ട് ബ്രെയിനിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ മനസ്സിന് മാറ്റം വരുന്നു അല്ലെങ്കിൽ അതിന്റെ സ്ലീപ്പിംഗ് പിൽസ് വർക്ക് ചെയ്യും സ്ലീപ്പിംഗ് പിൽസ് എന്താ മനസ്സാണ് കഴിക്കുന്നത് ബ്രെയിനിലാണ് അത് രാസവസ്തുവാണ് അപ്പൊ അത് രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും അതിലെന്തൊക്കെ മാറ്റം വരുന്നുണ്ട് അപ്പൊ മനസ്സിന് മാറ്റം വരണമെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ പിന്നിൽ രാസവസ്തുക്കളുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ പറയുന്ന പ്രോബ്ലത്തിനെല്ലാം പരിഹാരം കണ്ടെത്തുന്നത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കൂടുതൽ ചോദിച്ചാൽ പറയാൻ വേണ്ടി ഞാൻ സൈക്കാട്രിസ്റ്റ് അല്ല സൈക്കോളജിസ്റ്റ് അല്ല ന്യൂറോ സയൻറ്റിസ്റ്റ് അല്ല കൊഗ്നറ്റീവ് സയൻസ് ഞാൻ പഠിച്ചിട്ടില്ല ഒന്നുമില്ല ഞാൻ പറയുന്നതിന്റെ പൊതു വിവരത്തിൽ നിന്നുകൊണ്ടാണ് അതൊരു വലിയ വിവരമാണെന്ന് ധരിച്ചുള്ള നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വിവരമുള്ളവനായിട്ടിരിക്കുന്നു മനസ്സിലാവും ഇക്കാര്യത്തിൽ എനിക്ക് വലിയ വിവരമൊന്നുമില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ കൂടുതൽ എനിക്കത് വിശദീകരിക്കാൻ അറിയത്തില്ല പക്ഷെ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മളത് ഉപയോഗിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും പരാജയവും അത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കും അതിനപ്പുറം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് സൈക്കോളജി എം എ വരെ പഠിക്കും അത് കഴിഞ്ഞിട്ട് എം ഫില്ലിലൂടെ എടുക്കണം അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാൻ എത്ര വർഷം ചിലവാകും സൈക്കോട്രി ആവണമെങ്കിൽ എം ബി ബി എസ് കഴിയണമാണ് പിന്നെ അതിന് സ്പെഷ്യലൈസ് ചെയ്യും എല്ലാം കൂടെ പത്ത് പന്ത്രണ്ട് വർഷം ഇതൊന്നുമില്ലാതെ ഞാൻ ഇതിന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇത് വലിയ അനുമാനം ധരിക്കരുത് ഇത് നമുക്ക് പൊതുവായി കിട്ടുന്ന വിവരങ്ങളാണ് പക്ഷെ ഇത്രയും വേണം നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതേസമയം നമ്മുടെ എന്താണ് അറിവിന്റെ പരിമിതിയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട് ഏ എങ്ങനെ കേട്ടില്ല അതൊക്കെ ബ്രെയിനിലെ പ്രശ്നങ്ങളാണ് അതിപ്പോ ഒരാൾ മരുന്ന് ഉപയോഗിച്ചാൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെയുള്ള പലതരത്തിലുള്ള ഹലൂസിനേഷനും ഉണ്ടാവും അപ്പം പൂർവ്വജന്മം മാത്രമല്ല അവർ ഭാവി ജന്മവും കാണും സാധാരണ നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയുന്ന കുറിച്ചാണ് നിങ്ങൾക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ച ഭാവി ജന്മവും കാണാൻ പറ്റും അതൊന്നും ഒരു വലിയ സംഭവം അതും അവർ സ്വയം തന്നെ പറയുന്നതല്ല എന്താണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പലതും സംഭവിക്കും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവും പക്ഷെ ഉപയോഗിച്ചവർ പലരും പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അത് വലിയൊരു ആത്മീയതയാണെന്നും അത് എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നത് അത് ഇതിന്റെ അടിസ്ഥാനം ഇവിടെ കിടക്കുന്നു വലിയ വളരെ പ്രസിദ്ധനായ ഒരാളുണ്ട് എന്താണ് ദീപക് ചോപ്ര കേട്ടിട്ടുണ്ട് അധികാരത്തെ ബുക്കുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെയാണ് ഒരു ദിവസം അയാളുടെ ചരിത്രം പറഞ്ഞു വന്നപ്പോഴാണ് അയാൾ ഒരു ദിവസം ഋഷിയേശത്തേക്ക് പോയപ്പോൾ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഈ കഞ്ചാവ് കുടിക്കുന്ന സ്വാമിമായിരുന്നു അയാൾ കഞ്ചാവ് ചരസ് ഇതൊക്കെ അടിച്ച് അതിനുശേഷമാണ് അയാൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞത് ഈ തിരുവെന്ന് പറയുന്നത് ഇതിലാണ് പിന്നെ അയാളുടെ ആത്മീയ സാമ്രാജ്യങ്ങളും കണ്ടുപിടിക്കുന്നത് അടിസ്ഥാനം ഇതാണ് പിന്നെ ഞാൻ അയാളുടെ ബുക്കൊന്നും കൈകൊണ്ട് വന്നിട്ടില്ല ഇതൊക്കെ ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയല്ല നമുക്ക് വായിക്കുമ്പോൾ അറിയാം അതല്ല അവിടെ ശരിയായ വിവേകം മറ്റും മനസ്സിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ അനുഭൂതി അവർ കൊടുക്കുമായിരിക്കും അമേരിക്കയിലെ ആദിവാസികളുടെ ഇടയ്ക്ക് ആൾക്കാർ പോകുന്നു ഇത് അടിക്കാൻ വേണ്ടിയിട്ട് ഈ അനുഭൂതിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബിസിനസ് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് പച്ചില കൊടുക്കുന്നു എന്നാ പറയുന്നത് ഇപ്പൊ ഇവരെന്ത് ചെയ്യുന്ന ചരസ് പോലെയുള്ള സാധനങ്ങൾ ഈ പച്ചിലെന്ന് പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ പോയി ഇവരടിച്ച് ഫിറ്റായി എന്തോ ആദിവാസികളുടെ ഭീമായ കണ്ടുപിടുത്തമെന്ന് പറഞ്ഞു ഇതൊക്കെ വലിയ ബിസിനസ്സായി നടക്കുന്നു പിന്നെ ആത്മീയത യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നമ്മുടെ സ്വാമിമാരുടെ യോഗിമാരുടെയൊക്കെ പ്രകൃതിക്ക് തിരിഞ്ഞ് നടക്കുന്നതിൽ നല്ലൊരു ശതമാനവും ഇതിനു ശേഷം വരുന്നതാണ് ഇതൊക്കെ അടിച്ചു വിറ്റായതിന് ശേഷം വരുന്ന അവർക്ക് അനുഭൂതി ഉണ്ടാവുന്നത് ശരിയാണ് അപ്പൊ പിന്നെ ആത്മീയമായി എന്നോട് പലരും സംസാരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് സ്വാമി എന്ന പേര് സാധനം ഈ കഞ്ചാവിന്റെ മറ്റൊരു പേരാണ് സാമി എന്തുകൊണ്ട് സാമ്യമായ അതിനൊരു പേര് വരെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങൾ താളം തെറ്റുമ്പം ഉണ്ടാകുന്ന ഹലൂസിനേഷനാണ് അതുമിതുമാണെന്ന് യാതൊരു ബന്ധവുമില്ല പക്ഷെ പണ്ടും ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു ഇങ്ങനെ അത് നമ്മുടെ യോഗശാസ്ത്രത്തിനും കടന്നു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നപ്പോൾ മഷ്റൂം കൊണ്ട് ഉപയോഗിച്ചിരുന്ന കാര്യമാണ് ചില സസ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു യോഗസൂത്രത്തിൽ തന്നെ വരുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് അപ്പൊ മനസ്സിനിങ്ങനെ അനുഭൂതികൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് സുഖകരമാണെങ്കിൽ മനുഷ്യനെ പറയുന്നു അതല്ലേ കള്ളതിന്റെ കഞ്ചാവിന്റെയൊക്കെ പുറകെ മനുഷ്യൻ പോകുന്നു അഡിക്റ്റാവും അത് അഡിക്റ്റായി പിന്നെ നശിച്ചു അവിടെ ഒരിക്കലും വിവേകം ഉണ്ടാകത്തില്ല പിന്നെ അത് നിയന്ത്രിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അതെല്ലാം പിന്നെ മനസ്സിന്റെ താളം തന്നെ തെറ്റിയാൽ പിന്നെ എന്തൊക്കെയാ പറയുന്നത് അറിയാൻ പറ്റത്തില്ല ഇവിടെ അതൊന്നും പറയും ഇവിടെ ശരിയായിട്ടുള്ള വിവേകത്തിൽ തിരിച്ചറിയണം വൈരാഗ്യമുണ്ട് വിവേകമുണ്ട് ഉപകാഷ്ടം പാതാളം വെച്ചത പൃഥ്വി പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു പൃഥ്വിയ പാതാളകാലനാണ് വീണ്ടും ഭൂമിയിൽ നിന്ന് താഴെ കുഴിയിലേക്ക് പോകുന്നു ജനറ്റിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ഉപകാഷ്ടം ഉദാഹരണാമിക മേഷിതോസ്തു ചേതസ അങ്ങനെ പോകുന്ന ഉപകാഷ്ടം കുദാമിനാനിവ കുചേതസ മേഷിതോസ്തു മനസ്സുകൊണ്ട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്റെ മനസ്സിൽ ഞാൻ പാതാളത്തിലേക്ക് പോവുകയും കരയിലേക്ക് വന്ന് വരികയും ചെയ്തുകൊണ്ടിരിക്കണം ഇത് പക്ഷെ വളരെ ദുർബലമായ ഒരു അവസ്ഥയാണ് ഏത് സമയം പോകാം നടക്കുന്നത് ഈ പറയുന്ന മനസ്സിന്റെ ഒരു അവസ്ഥയാണ് അപ്പൊ മനസ്സിനെ സമനിലയിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും മനസ്സ് സമനിലയിൽ അങ്ങനെ മനസ്സൊരിക്കലും ഇരിക്കത്തില്ല മോശമായ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാതെ അതിനർത്ഥമാണ് അല്ലാതെ മനസ്സിന് സമത്വം അങ്ങനെയൊന്നും ഒന്നും സംഭവിക്കത്തില്ല ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും മനസ്സിനെ ഇല്ലാതാക്കാം പക്ഷെ മനസ്സിന് സമത്വം സംഭവിക്കുന്നു എന്തുകൊണ്ട് അത് ശാസ്ത്രമനുസരിച്ച് ഇത്ര ഗുണമാണ് അപ്പൊ സത്വം ലഭിച്ച തമസ് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഏറിയും കുറഞ്ഞു ഞാനിരിക്കും പക്ഷെ അതിനെ കുറച്ച് നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഈ പറയുന്നത് മിഥ്യൈവ സ്പാരരൂപേണാം വിചാരാ ബാലോ ഏതാണെന്ന ഇവ ഗൃഹീതോസ്മി ചേതസ വേതാളകം വേതാളം എന്നുവെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി വിവരമില്ലാത്ത മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വേദമാണ് വലിയ തെറ്റ അവർ ചെയ്യുന്നു അവർക്കറിയില്ല എന്തുകൊണ്ട് അവരെയും അങ്ങനെ പേടിപ്പെടുത്തിയ വളർത്തി മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ഭയത്തെ കടത്തിവിടുകയാണ് ഞാൻ കുട്ടിക്കാലത്ത് വേണ്ടിയിട്ടുള്ള ഈനാം ബീച്ച് എന്നാണ് ഓരോ ദേശത്തിന് പേര് പേര് വേറെ വേറെ ലക്ഷ്യ അറുപല ഇങ്ങനെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പേടിച്ചിട്ടുണ്ട് കുറച്ച് ചിലർക്ക് രക്ഷയാവും രക്തരക്ഷസാവും അറുപരയാവും കുട്ടിച്ചാത്തനാവും വടക്കേ ഇന്ത്യയിൽ വേതാളം ഇതെല്ലാം ഒരാളും പല പേരിലേക്ക് കുട്ടിക്കാലത്ത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ മനസ്സിന്റെ താളം ആദ്യം തെറ്റിക്കുന്നത് ഈ വേതാളമാണ് മനുഷ്യനെ ദുർബലനാകുന്നതും ഭീരുവാകുന്നതും ഈ ക്ലാസ്സാണ് ബോധമില്ല ഒരിക്കലും കുട്ടികളുടെ മനസ്സിൽ ഇത് കടത്തിവിടാൻ പാടില്ല പിന്നെ ഒരുപക്ഷെ എന്താണ് അതുകൊണ്ടായിരിക്കും എന്ത് ഇനി മഞ്ഞയും കാവ്യം വെള്ളയും കൂടെ ഇരിക്കുന്നു കാരണം എന്തായാലും ആ ട്രെയിനിങ് ആയിരിക്കും ഭയത്തിന്റെ ട്രെയിനിങ് അതും സ്വാധീനിച്ചിരിക്കാം മനുഷ്യരെല്ലാം അത് സ്വാധീനിക്കും ഭയപ്പെടുത്തുക ഇവിടെ പറയുന്നത് എന്താണ് ലിഖ്യ അത് അസത്യമാണ് വേദാളെന്ന് പറയുന്നത് അസത്യമാണ് ഇവിടത്തെ പറയുന്നത് അങ്ങനെ ഒന്നില്ല ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഉള്ളിൽ എന്ത് ചെയ്യുന്നു ഭയ ഭയത്തെ ഉണ്ടാകുന്നു അപ്പോൾ അത് കൂടുതലും പറയുന്നത് എന്തിനെ കുറിച്ച് പറയുന്നത് പലപ്പോഴും രാത്രിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയും ഇരുട്ടത്തതാ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ഈ ചെറിയ മനസ്സ് പിന്നെ ഇരുട്ടിനെ ഭയക്കാൻ എനിക്കറിയില്ല എനിക്കറിയത്തില്ല ഇത് അസംബന്ധമാണെന്ന് എനിക്കറിയില്ല ആര് പ്രമാണീകരിച്ചാൽ ഇതൊക്കെ എന്താണ് ഇത് മിഥ്യയാണ് ഇവിടെ പറയുന്നത് മനുഷ്യന് അനാവശ്യമായി ഭയത്തെ ഉണ്ടാക്കാൻ വേണ്ടി പഴയ കാലത്ത് പറഞ്ഞ ഇതിഹാസങ്ങളാണ് ഇതിഹാസം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയും അന്ധപരമ്പര പിന്നെ ഇത് ഉണ്ട് എന്ന് നിങ്ങൾ ദൃഢമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റി കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതകാലം മുഴുവൻ നിങ്ങളൊരു മാനസിക രോഗിയായി ആ ഒരു മാനസിക രോഗിയാണ് തിരിച്ചറിയാതെ ജീവിക്കുകയും ചെയ്യും അത് മറ്റൊരു പ്രശ്നം നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുക പക്ഷെ ആ പ്രശ്നത്തോട് നമ്മൾ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നിയന്ത്രിക്കാനോ മുമ്പോട്ട് നയിക്കാനോ നമുക്ക് കഴിയുന്നില്ല അപ്പോഴാണ് മനുഷ്യൻ മിക്കവാറും ആത്മീയതയിലേക്ക് തിരിയുന്നത് സ്വന്തം ജീവിതം നിയന്ത്രിക്കാൻ കഴിയാതെ എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല വലിയ വലിയ ലക്ഷ്യങ്ങൾ കൊണ്ടുകൊണ്ട് ചെയ്യുന്നവരുമുണ്ട് പൊതുവെ അങ്ങനെ സംഭവിക്കുന്നതിന് കാരണം ഇതാണ് ഈ അത് നമ്മൾ തന്നെ അറിയുന്നില്ല ഇത് ബാല്യം ഇത് വലിയൊരു മുഴുവൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജയിലിലൂടെ നമ്മളെ കുറിച്ച് കടന്നു വരുന്നുണ്ട് അതെന്തുകൊണ്ട് പഴയകാലത്ത് നമ്മൾ വേട്ടയാടി ജീവിച്ചതുകൊണ്ട് നമ്മൾ ഇരട്ടിനെയും കാട്ടുമൃഗങ്ങളെയൊക്കെ ഭയന്നതുകൊണ്ട് നമ്മുടെ ജയിലിൽ തന്നെ കുറച്ച് ഭയമുണ്ട് അതെല്ലാവരും ഗുണമാണ് പക്ഷെ അതിലുപരിയായിട്ട് ഇത് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കുട്ടികളെ ഈ വേദാന്തത്തെ ഭയപ്പെടുത്തുന്നത് മിഥ്യ വെറുതെയാണ് ഇല്ലാത്ത ഒന്നാണ് പക്ഷെ എന്ത് ചെയ്യുന്നു സ്പാരൂപേണ വളരെ വലുതാകുന്നു വെച്ചാൽ ജീവനുള്ളതായിരിക്കും വെറും മനുഷ്യന്റെ സങ്കല്പത്തിൽ മാത്രമുള്ള ആ വേദാളം എന്ന് പറയുന്നത് ആകാശം കൊണ്ട് വളരുന്നു ആണ് വളരെ വലുതായിരിക്കും ഇല്ലാത്തതൊന്നിങ്ങനെ വളരുന്നു പക്ഷെ കുട്ടിയുടെ മനസ്സിലാണ് അത് വളരുന്നു ശിശുവായിരിക്കുമ്പോൾ തന്നെ അത് വളരുന്നു പിന്നെ എന്ത് ചെയ്യുന്നു വിശാ വിശരാ അതൊരു ഹിംസ്ര ജീവി ശരാരു എന്ന് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ഹിംസജീവിയാണ് രക്തരക്ഷ സംഭവിച്ചാൽ രക്തമൊക്കെ കുടിക്കും യക്ഷിക്കും രക്തം വളരെ ഇഷ്ടമാണ് ഇതെല്ലാം തന്നെ വിദ്യയാണ് വിദ്യയായ ഒരു സാധനമാണ് ഇതിങ്ങനെ മനസ്സിൽ നമ്മളെ കയറി പറ്റുമ്പോഴാണ് അവിടേക്ക് പ്രത്യക്ഷപ്പെടുന്ന ആരെയും ജ്യോത്സ്യരും ജ്യോത്സ്യർ അവകളും മന്ത്രവാദി അവർക്കും ഇവർ രണ്ടും കൂടെ വന്ന് മനുഷ്യനെ പറ്റിക്കുന്ന ഇവിടെയാണ് പിന്നെ അവർ നമ്മളെ രക്ഷിക്കാനെങ്കിൽ രണ്ടു കൂട്ടർക്കെ കഴിയും തിരുമേനിയുമാണ് ജ്യോത്സ്യൻ തിരുമേനിക്കും മന്ത്രവാദം തിരുമേനിയും അവർ മുതലെടുക്കുന്ന ഇതുകൊണ്ടാണ് അവരെല്ലാം പ്രവചിക്കുന്നതും എല്ലാ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതും എന്തിനാ എന്തിനാണ് ഈ മിഥ്യയായിരിക്കുന്ന ഈ നമ്മുടെ കുടിയിൽ കയറി കൂടിയിരിക്കുന്ന ഹിംസറ ജീവി അത് അവിടെ ഇരിക്കുന്നുണ്ടാണ് അത് കളഞ്ഞാൽ പിന്നെ അവന് ജ്യോത്സ്യന്റെയും മന്ത്രവാദത്തിന്റെയും ആവശ്യമില്ല അവൻ ഫ്രീ ആയി ജീവിക്കും അങ്ങനെ ഒരു ബന്ധനത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റും ഇത് മിഥ്യയിലൂടെ പറയുന്നതുകൊണ്ടാണ് ഞാൻ തറപ്പിച്ച് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് പറയുന്നത് രണ്ട് നിങ്ങൾക്ക് സംബന്ധമില്ലാതെ എനിക്കറിയാം അതൊന്നും എനിക്ക് പ്രസിദ്ധമേ സത്യം പറയുന്നതിന് ഞാൻ ആദ്യം മുഖത്ത് നോക്കാറില്ല കണ്ണടച്ചുകൊണ്ട് പറയും മുഖത്ത് നോക്കിയാൽ പറയാൻ പറ്റത്തില്ല എന്റെ ധൈര്യം ചോർന്നു പോകും കേട്ടില്ല ഏ എങ്ങനെ അത് വേറെ ഞാൻ പറയുന്നതുകൊണ്ട് ബന്ധമില്ലാത്ത കാര്യം ഞാനും പറയുന്ന വേതാളത്തിന്റെ കാര്യമാണ് ഈശ്വരന്റെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ പരസ്പരം ബന്ധപ്പെടുത്തി ചിന്തിക്കുക ഏ നമ്മുടെ രണ്ടിൽ നിന്ന് ചിന്ത പാരലായിട്ട് സഞ്ചരിക്കുകയാണ് അടുത്തു വരുന്നത് പറയുന്നത് ചോദിക്കുന്ന വേറെ വിഷയം ഞാൻ പറയുന്ന വേറെ വിഷയം അപ്പോ ഇതാണ് ഇവിടെ തീർന്നും പറയും ഇല്ലാത്തതായ വേദമാണ് നിശരാചരി വളരെ ഭീഷണമായ ഹിംസ രീതിയാണ് വളരെ വലുതായി എവിടെയിരിക്കുന്നു ബാല ഇത് ബാലഹ ഇത് ഇത് ബാലനെ പിടികൂടുന്നു എന്നർത്ഥം ഈ ബാലൻ എന്ന് പറയുന്നത് കൊച്ചുകുട്ടിയെന്ന് വിചാരിക്കരുത് ഏ എന്നുവെച്ചാൽ കുഴിയിലേക്ക് കാലം നീട്ടി തലനിറച്ച് മരിക്കാറായിരിക്കുന്നവന്റെ മനസ്സിൽ ഈ പറയുന്ന വിദ്യയായ ഈ ഭീകരജീവി അവനും ബാലം തന്നെ ഇത് കയറിപ്പറ്റിയതിന് നമുക്ക് നമ്മൾ ഉത്തരവാദിയില്ല കാരണം അത് മറ്റുള്ളവർ കയറ്റി വിട്ടതാണ് പക്ഷെ അവിടെ അതിനെ ഇരുത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനെടുത്ത് പുറത്തു കളയും എടുത്ത് പുറത്തു കളയും അങ്ങനെ ഒരു സാധനം ഇല്ലാത്ത സാധനമാണ് എന്നുള്ള മനസ്സിന് തന്നെ ഉറപ്പ് വരണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ചു അതായത് സംശയമുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ പ്രശ്നമാണ് സംശയമുണ്ടെങ്കിൽ അത് വീണ്ടും പ്രത്യക്ഷപ്പെടും പരീക്ഷിക്കുമ്പോഴും മേളില് ഉള്ളിലെ ഭയങ്കര ഇല്ല എന്നുള്ള ഉറപ്പ് വരണം ഇല്ല എന്നുള്ള നിരുടെ നിശ്ചയത്തിൽ നല്ല ഉറപ്പിന് നിങ്ങൾ ശ്മശാനത്തിൽ പോയിരിക്കുക ഏകാന്തതയിൽ പോയിരിക്കുക രാത്രി വിജനമായ സ്ഥലത്ത് പോയിരിക്കുക പർവ്വതത്തിൽ പോയിരിക്കുക ഗുഹയിൽ പോയിരിക്കുക ഒരിടത്ത് പോയാലും നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിലേ കാണൂ പക്ഷെ അങ്ങനെ ഇരിക്കാനൊരു ധൈര്യം വരണമെങ്കിൽ എന്ത് വേണം ഇതില്ല എന്നുള്ള ഉറപ്പ് മനസ്സിൽ വരണം ഇത് അസംബന്ധമാണെന്നുള്ളവർ മിഥ്യയാണെന്ന് പറയും ഇനി ഇമ്പോർട്ട് ചെയ്യുമ്പോഴേ ഏ ഗ്രന്ഥത്തിൽ തന്നെ വേദാളങ്ങളെ കുറിച്ചൊക്കെ പറയും കേട്ടോ അതൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിക്കും ഇവിടെ ഇല്ല മിഥ്യയാണെന്ന് പറഞ്ഞല്ലോ അത് ഈ മനുഷ്യന്റെ വിശ്വാസങ്ങളനുസരിച്ച് പറയുന്നു മനുഷ്യന്റെ ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുള്ളപ്പോ അത് പറയുന്നു പക്ഷെ അത് ഇത് എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു വേതാളം അവിടെ ഇരുന്നോട്ടെ എന്താ കുഴപ്പം നമ്മൾ ചൂഷണം ചെയ്യപ്പെടും ഇതിന്റെ പേര് ആരെ ചൂഷണം ചെയ്യും ബുദ്ധിമാന്മാര് നമ്മളെ ചൂഷണം ചെയ്യും ബുദ്ധിയുള്ളൂ കാരണം ഈ ഭയത്തെ കളയാനല്ല ഈ ഭയത്തെ ഉടൻ നിലനിർത്തിക്കൊണ്ട് ഈ ഭയത്തിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു ആണ് മന്ത്രമാകും ജോത്സ്യം അവർ പറയൂ ഇന്ന് വേദന അതിന് എനിക്ക് പ്രതിവിധിയുണ്ട് എന്ന് പറയും അപ്പൊ വേതാളത്തെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് പ്രതിവിധി പറഞ്ഞു തരുന്നതാണ് ചൂഷണം വേതാളത്തെടുത്ത് പുറത്തുകളായി പിന്നെ പ്രതിവിധിയുടെ ആവശ്യമില്ല മറ്റ് മന്ത്രവാദം പൂജ ഒരു ഏർപ്പാടിന്റെ ആവശ്യമില്ല ഇതിനടുത്ത് പുറത്ത് കളഞ്ഞു എന്റെ വ്യക്തിപരമായ അനുഭവം അങ്ങനെ തന്നെയാണ് കാരണം ഞാനും ഈ കുട്ടിക്കാലത്ത് ഈ വേദാളം കൊണ്ട് ജീവിച്ച ആളാണ് ചെറിയ പ്രായത്തിൽ പക്ഷെ എന്താണോ അതിനെ എടുത്ത് പുറത്ത് കളഞ്ഞത് അതിനുശേഷമാണ് എന്താണ് നമുക്ക് ആ ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞാൻ വളരെ നേരത്തെ എടുത്തിട്ടു എന്നുവെച്ചാൽ ആത്മീയതയെ വരുന്നതിന് മുമ്പ് തന്നെ എടുത്തതാണ് ഏ എനിക്കിതില്ലാന്ന് ബോധ്യം വന്നു കാരണം ഞാൻ ഏത് കാര്യവും അല്ലേ ഞാനിപ്പോ ഇപ്പോഴാണ് ഞാൻ പ്രമാണങ്ങൾ അന്വേഷിക്കുന്നത് പഴയ കാലത്ത് ഞാൻ ഏതിനും തെളിവ് അന്വേഷിക്കും ഏ തെളിവ് എനിക്ക് ആ ഒരു തെളിവ് കിട്ടിയില്ല ഞാൻ അന്വേഷിച്ചത് ഒരു തെളിവ് കിട്ടി ഇനി വേദാളം ഏതെങ്കിലും പിടിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്താ ചെയ്തു ഒരു ഉദാഹരണം ഞാൻ പറയാം ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്തൊരു വലിയ മന്ത്രവാദം നടന്നു എനിക്കെന്നൊരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഉള്ളൂ അപ്പോൾ ഈ മന്ത്രവാദം നടന്ന് ഞാൻ പോയി അപ്പൊ ഇവര് ഈ കാട്ടി കൊടുക്കുന്ന പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ എനിക്കൊരു കോമൺ സെൻസ് ഉണ്ടെന്ന് വെച്ചോ അതി കൊണ്ടുള്ളതൊന്നുമില്ല ഇത് തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നി ഇവരവസാനം അവിടെ ഈ പിന്നെ എല്ലാ പ്രേതങ്ങളും ഇവിടെ ഒരു വലിയ കാഞ്ഞിര തടിയോ എന്തോ ഒരു തടി അതിനകത്ത് ഈ മന്ത്രം ജപിച്ചു ഇതിന്റെ എല്ലാം ആണി കൊണ്ട് ഇതിൽ അടിച്ചു കയറ്റി ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ ഇതിനെല്ലാം കൂടെ കൊണ്ടുപോയി അതിന്റെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിന്റെ ചുവട്ടിൽ ഒരു ആരുണ്ട് ആലിന്റെ ചുവട് നിറയെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ആലിന്റെ ചുവട്ടിൽ കൊണ്ടിട്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം അപ്പോ ഞാൻ ഈ മന്ത്രവാദിയെടുത്ത് ചോദിച്ചു നാടൻ മന്ത്രവാദികളാണ് ഇത് ഇത് ആരെങ്കിലും മരിച്ചു വരികയാക്കി സംഭവിക്കും പറഞ്ഞു ഇത് ഞങ്ങൾ തറച്ചിരിക്കുന്ന ഈ രക്തരക്ഷസ് അയാളെ പിടികൊണ്ടു അപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്ത് എന്നെക്കാളും പ്രായമുള്ള എന്റെ ഒരു സുഹൃത്തുമായിട്ട് ഇന്നും ആൾ ജീവിച്ചിരിപ്പുണ്ട് കുറിച്ച് ചർച്ച ചെയ്തു എന്നാൽ നമുക്കതൊന്ന് പരീക്ഷിക്കുന്നുണ്ടോ എനിക്കത്ര ധൈര്യം പോരാ ഞാൻ പറഞ്ഞു ഞാൻ അതിന് തയ്യാറാണ് പക്ഷെ എനിക്കൊരു സാക്ഷി വേണം ഞാൻ ചെയ്തു എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ആരും വിശ്വസിക്കത്തില്ല ഞാൻ ഇയാളെ ഇങ്ങോട്ട് പോയി ഒരു ദിവസം പകലൊന്നും ചെന്ന് ചെയ്യാൻ പറ്റില്ല സന്ധ്യ അപ്പൊ അമ്പലത്തിന്റെ അടുത്താണ് ആൾക്കാർക്ക് അവിടെ ചെന്ന് ഈ കല്ല് ഈ തടി കണ്ടുപിടിച്ച് ഇത് വളരെ പണിപ്പെട്ട് വലിച്ചു വരും അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മുഴുവനും വലിച്ചു വരും അവിടെ ഒരു ഏട്ട് പത്ത് തടികളിൽ അടിച്ച് നൂലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് മുഴുവൻ കല്ലെടുത്ത് വെച്ച് ഇടിച്ച് വലിച്ചു ഊരി എന്നെ അതിന് രക്ത പിടികൊണ്ട് നോക്കി നാളെ തന്നെ അറിയാം ഒരുപാട് താമസമൊന്നും വേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അയാൾ എന്നെ പോലെ പിന്നീട് കാരണം പൂർണ്ണമായും ഭയത്തിൽ നിന്ന് മുക്തനായി അപ്പൊ ഇത് പരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കിയിടതൊന്നും ഇതൊക്കെ തട്ടിപ്പാണ് ഇത് വെറുതെ തള്ളുന്നതെന്ന് വിചാരിക്കരുത് നടന്ന സംഭവം ഏ എങ്ങനെ കൂടുതൽ കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ വിഷമത്തിലാവും ഇത്രയൊക്കെ ഞാൻ പറയുന്നു കൂടുതൽ എന്നെ കൊണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ തെളിവ് അന്വേഷിച്ചു പോയി എന്താണ് നമുക്ക് ഈ പരിപാടിയൊക്കെ മൊത്തത്തിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഒരു തട്ടിപ്പാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാല് നമുക്ക് പിന്നെ അതിന് ധൈര്യം വരത്തുള്ളൂ ഇതിന് ധൈര്യം വരത്തില്ല വേറെ സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രേതബാധയുണ്ട് തിരുവനന്തപുരത്ത് ഇന്നത്തെ എ കെ ജി സെന്റർ ഉണ്ടായിരുന്നു അന്ന് എ കെ ജി സെന്റർ ഇല്ല അതിന്റെ അടുത്തൊരു വലിയ എന്താണ് പാല മരങ്ങളൊക്കെ നിറഞ്ഞ് കാടായിരുന്നു അപ്പൊ അവിടെ ഒരു വീടുണ്ട് ആരും അവിടെ പോകത്തില്ല അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അയാൾ അവിടെ പോയി കിടന്നപ്പോ രാത്രി മുറിക്കകത്ത് കിടന്നു പിറ്റേ ദിവസം മുറ്റത്ത് കിടന്നു ഞാൻ പറയും ഞാൻ പോയെന്ന് കിടന്നു നോക്കാം പിറ്റേ ദിവസം മുറ്റത്ത് കിടന്നു ഞാൻ അവിടെ പോയി കിടന്നു പിറ്റേ ദിവസം ഇവര് എല്ലാവരും കൂടെ രാവിലെ വലിയ ഇതായിട്ട് അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു ഒന്നും സംഭവിച്ചു ഇവിടെ ഞങ്ങളുടെ രക്ഷയില്ല വാരയില്ല പാലപ്പുറത്തുമില്ല നാട്ടുംപുറത്തുമില്ല പട്ടണത്തിലുമില്ല ഈ വീട്ടിലുമില്ല ഒരിടത്തുമില്ല നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നലാണ് ഇതൊക്കെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെപ്പോഴും ഇല്ല എന്ന് വെച്ചോ പിന്നെ ആൾക്കാർക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഇതൊക്കെ കൂടെ ചേരുന്നതാണ് ആത്മീയതയെന്ന് അവിടെയാണ് പ്രശ്നം ഇതൊക്കെ ഇല്ലാതായാലേ നിങ്ങൾക്ക് എന്താണ് ആത്മീയത എന്നുള്ളതും ആത്മീയതയുടെ സുഖവും ആത്മീയതയുടെ സ്വാതന്ത്ര്യവും മനസ്സിലാകുന്നുള്ളത് ആദ്യം മനസ്സിലാകും ഇതൊന്നും ഇല്ലാത്ത ആത്മീയതയാണ് നമുക്ക് സമാധാനം ശാന്തി സന്തോഷമൊക്കെ തരുന്ന ആത്മീയത ഇതൊക്കെയുള്ള ആത്മീയത എന്ന് പറയുന്നത് നമ്മളെ എന്നും വേട്ടയാടുന്ന ആത്മീയത നമ്മളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന ആത്മീയതയാണ് നമ്മളെ ബന്ധിക്കുന്ന ആത്മീയത ഇത്തരം പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത് അന്ന് ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് മിഥ്യയവ എന്നെഴുതിയിരിക്കുന്ന വായിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നു മിഥ്യയവ സ്ഫാരരൂപേണ വളരെ വലുതായി വിചാര വിശരാരുണ ചിന്തിച്ച് ചിന്തിച്ച് ഒരു ഹിംസ്ര അതായത് ഹിംസ വിചാര ഈ കുട്ടി എന്താണ് സങ്കല്പിച്ച് സങ്കല്പിച്ച് വേതാളത്തിന് ഒരു ഹിംസ്ര അങ്ങനെയുള്ള വേതാളം ഉണ്ട് അങ്ങനെയുള്ള വേതാള കഴിയുന്ന ബാലയുക എങ്ങനെയാണ് ഒരു കുഞ്ഞ് ആ വേതാളത്തെ കൊണ്ട് ഗ്രഹീത ബാധിക്കപ്പെടുന്നത് പിശാചി കയറി പറയുന്നു നാട്ടുമ്പോഴത്തേക്ക് ബാധ കൂടിയെന്ന് കുചേതസ ദുഷിച്ച മനസ്സ് എന്നെ ഇപ്പൊ പിടികൂടിയിരിക്കുകയാണ് അതുപോലെ അത് അസത്യമാണ് ഇതും അസത്യമാണെന്നാണ് ഇവിടെ രാമൻ പറയുന്നത്